ശിവന്റെ കൂട്ടത്തിൽ പാർവതി ഉണ്ടെങ്കിലേ ശിവന് ശക്തിയുള്ളൂ അതുകൊണ്ട് പാർവതിയെ വള്ളി ദേവി എന്ന് പറയും ഈ വള്ളി മാറ്റിയാൽ ശിവന് ശക്തിയില്ല ശരിയാത് തിരുവനന്തപുരത്ത് ചെന്ന് രാവിലെ ടാപ്പ് തുറക്കുക നേർത്ത വെള്ളത്തിൻ്റെ പ്രവാഹം ഭാഗ്യമുണ്ടെങ്കിൽ കാണാം ആ വെള്ളത്തിൻ്റെ പ്രവാഹത്തിൻ്റെ അടിയിൽ തല വെച്ചു കൊടുക്കാം ഒരൊറ്റയാൾ മരിക്കില്ല കാരണം ടാപ്പിൽ നിന്ന് വരുന്ന പേപ്പാറ ഡാമിലെ അമൃതവർഷമാണത് ശക്തിയില്ലാത്ത ടാപ്പിലെ വെള്ളം ആരെയും കൊല്ലാൻ സാധിക്കില്ല വിളക്ക് കത്തിച്ചു വെച്ചിട്ടുണ്ട് ഈ വിളക്ക് കൊണ്ട് ആരും മരിക്കില്ല അതുപോലെ തന്നെ വെള്ളരിക്ക മുറിക്കുന്ന കത്തി അടുക്കളയിൽ ഒരു മൂലയ്ക്കുണ്ടെങ്കിൽ ആരും മരിക്കില്ല അതുപോലെ തന്നെ അഗ്നിയായാലും ജലമായാലും വായുവായാലും രാവിലെ എഴുന്നേറ്റിട്ട് ഈവനിങ് വാക്കിന് നടക്കുന്നവരെ കണ്ടിട്ടില്ലേ വളരെ ചെറിയ മന്ദമാരുതനടിച്ചാൽ ആരാ മരിക്കാൻ പോണത് ഒരാൾ മരിക്കില്ല അവർ കസേരയിട്ട് അവർ പറയും നല്ല സുഖമുണ്ടെന്ന് അപ്പൊ ശക്തിയില്ലാത്ത കാറ്റ് ശക്തിയില്ലാത്ത അഗ്നി ശക്തിയില്ലാത്ത ജലപ്രവാഹം ശക്തിയില്ലാത്ത ആയുധം ശക്തിയില്ലാത്ത രോഗം ഇതാരെയും കൊല്ലി കൊല്ലില്ല വധിക്കില്ല ആരെയും സംഹരിക്കില്ല അതിൽ പാർവതിയുടെ ശക്തി ഉണ്ടെങ്കിലേ ശിവനെ ഭജിക്കുമ്പോൾ അർദ്ധനാരീശ്വരനായിട്ട് ഭജിക്കണമെന്ന് പറയാൻ കാരണം അതാ ശിവശക്തിയായുക്തോ എന്ന് ശങ്കരാചാര്യർ പറഞ്ഞില്ലേ ശിവന്റെ ശക്തിയുടെ കൂട്ടത്തിൽ അർദ്ധനാരീശ്വരനായ പാർവതി കൂടി ഉണ്ടാവണം ഇല്ലെങ്കിൽ ശിവന് ശക്തി പോരാ ആ പാർവതിയുടെ ശക്തിയും ചേർന്ന ശിവനെയാണ് ബിഭ്രദോർബിക്കുടാരമൃഗമഭയവരൗസുപ്രസന്നോ മഹേശ സർവാലങ്കാരദീപ്ത സരസിജ നിലയോ വ്യാഘ്രജർമാത്തവാസ ധ്യേയോ മുക്തപരാഗാമൃതരസകിലദാദ്രിപ്രഭാപഞ്ചഭക്ര ദുഖിന തുഹിന രോജിഷ്കലാത്തുങ്കമൗലി എന്ന് പറഞ്ഞു സ്തുതിക്കുന്ന ആ ശിവൻ പൂർണ്ണമായിട്ടും സയൻറ്റിഫിക്കലി എക്സ്പ്ലെയിൻ ചെയ്യാൻ സാധിക്കുന്ന മൂർത്തിമദ്ഭാവമാണ് ശിവലിംഗത്തിനൊരു പ്രത്യേകതയുണ്ട് ലോകത്തില് ഇരുന്നൂറ്റിയേഴ് ആറ്റമിക് റിയാക്ടറാണ് ഉള്ളത് ഇരുന്നൂറ്റിയേഴ് ആറ്റമിക് റിയാക്ടറും ശിവലിംഗത്തിൻ്റെ ആകൃതിയിലാണുള്ളത് രണ്ടേ രണ്ട് കാര്യങ്ങൾക്ക് മാത്രമേ നിരന്തരമായിട്ട് വെള്ളം സർക്കുലേറ്റ് ചെയ്യാറുള്ളൂ ശിവക്ഷേത്രത്തിൽ ശിവവിഗ്രഹത്തിൻ്റെ മുകളിൽ ധാരക്കടാരം വെച്ച് ജലാഭിഷേകം ഇരുപത്തിനാല് മണിക്കൂറും വേണം ആറ്റമിക് റിയാക്ടറിൽ ഹെവി വാട്ടർ ഉപയോഗിച്ച് ഇരുപത്തിനാല് മണിക്കൂറും ജലം സർക്കുലേഷൻ വേണം ശക്തിയുടെ രണ്ട് മൂർത്തിമത് ഭാവമായ താരതമ്യം ഒന്ന് ചിന്തിച്ചു നോക്കുക എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ടിലെ ആദ്യത്തെ ആറ്റമിക് റിയാക്ടർ മുതൽക്ക് ഇന്നു വരെയുള്ള എല്ലാ ആറ്റമിക് റിയാക്ടറിനും ഒരൊറ്റ തിയറിയാണ് ഉള്ളത് ശിവലിംഗത്തിൻ്റെ theory commenced not later than three thousand five hundred B C അയ്യായിരത്തി അഞ്ഞൂറ് വർഷത്തെ പാരമ്പര്യമെങ്കിലും മിനിമം ഉള്ളത് ചെങ്കോട്ട് പോകണം സ്വാമിയോട് പറഞ്ഞാൽ എന്നെ ദേഷ്യപ്പെടും തനിക്ക് ഒരു കുന്തോ അറിഞ്ഞൂടാന്ന് പറയും കാരണം ത്രേതായുഗത്തിലെ ശ്രീരാമൻ രാമേശ്വരത്ത് വന്ന് പ്രതിഷ്ഠിച്ചത് ശിവലിംഗമാണ് ത്രേതായുഗം എത്ര വർഷം മുമ്പാടോ കലിയുഗം നാല് ലക്ഷത്തി മുപ്പത്തിരണ്ടായിരം വർഷം എട്ട് ലക്ഷത്തി അറുപത്തിനാലായിരം വർഷം ദ്വാപരയുഗം പന്ത്രണ്ട് പതിമൂന്ന് ലക്ഷത്തി ഇരുപതിനായിരം വർഷം ത്രേതായുഗം അപ്പം ശ്രീരാമൻ ജനിച്ചിട്ട് എത്ര വർഷമായി എനിക്കറിഞ്ഞുകൂടാ അയോധ്യ സമരത്തിൻ്റെ മുമ്പിൽ നിൽക്കുന്നത് സ്വാമിയാണ് തന്നെത്താനെ കാൽക്കുലേറ്റ് ചെയ്ത് പറഞ്ഞോളാം പറഞ്ഞ് ഞാനിങ്ങോട്ട് പോരും അതുകൊണ്ട് ആ ശിവലിംഗത്തിന് ഇന്നും ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിലും എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്ന ഒരു സയൻറ്റിഫിക് കൺസെപ്റ്റ് ഉണ്ട് പ്രപഞ്ച ചൈതന്യം മുതൽക്ക് അണു മുതൽക്ക് വിശ്വരൂപം മുതൽക്ക് ജീവാത്മാവ് മുതൽക്ക് വിശ്വാകാര രൂപം മുതൽക്ക് വിഷ്ണുവിൻ്റെയും ബ്രഹ്മാവിൻ്റെയും ശിവന്റെയും രൂപം മുതൽക്ക് നൂറ് ശതമാനവും ശാസ്ത്രീയമായിട്ട് വിവരിക്കാൻ സാധിക്കുന്ന സാധിക്കുന്നൊരു ധർമ്മമായത് കൊണ്ടാണ് ചിരപുരാതനമായ ഈ ധർമ്മം നിത്യനൂതനമായിരിക്കുന്നത് ഇനി ഈ ധർമ്മത്തെ അടുത്ത തലമുറയിലേക്ക് എത്തിക്കേണ്ട ഉത്തരവാദിത്വമുണ്ട് നൂറ് ശതമാനവും ശാസ്ത്രീയമല്ല ഇപ്പോൾ നടക്കുന്നത് അനാചാരം ഇവിടെ നടക്കുന്നുണ്ട് ബ്രാഹ്മണർക്ക് മാത്രമേ വേദം പഠിക്കാവൂ എന്ന് പറയുന്നവരുണ്ട് തെറ്റ് വേദവ്യാസൻ മുക്കുവനായിരുന്നു അദ്ദേഹമാണ് വേദങ്ങൾ എഴുതിയത് മുക്കുവന് വേദം എഴുതാമെങ്കിൽ എന്തുകൊണ്ട് മുക്കുവൻ അത് പഠിച്ചുകൂടാ ജന്മനാൽ ജായതേ മർത്യ കർമ്മണാൽ ജായതേ ദ്വിജ ബ്രഹ്മജ്ഞാനേനൈവ ബ്രാഹ്മണ ബ്രഹ്മജ്ഞാനം കിട്ടിയാലേ ബ്രാഹ്മണനാവൂ ജന്മം കൊണ്ട് ബ്രാഹ്മണനാവുകയില്ല ഒരു കാരണവശാലും ശൂദ്രോപി ശീലസമ്പന്നോ ബ്രാഹ്മണാത് ഗുണവാൻ ഭവേത് സമ്പന്നമായ ശീലം കൊണ്ട് ഏത് ശൂദ്രനും ബ്രാഹ്മണനേക്കാൾ ഗുണവാനാവാം ബ്രാഹ്മണോപി ക്രിയാഹീന ശൂദ്രാത് പ്രത്യവരോ ഭവേത് സമ്പന്നമല്ലാത്ത ശീലം കർമ്മം ചെയ്യാത്ത ബ്രാഹ്മണൻ ശൂദ്രനേക്കാൾ എത്രയോ താഴെയാണ് മഹീദാസ് ഐതരേയൻ ചണ്ടാളനായിരുന്നു ഐതരേയ ബ്രാഹ്മണം ഐതരേയ ആരണ്യകം ഐതരേയ ഉപനിഷത്ത് മഹൈതരേയ ഉപനിഷത്ത് എഴുതിയത് ഇദ്ദേഹമാണ് വാത്മീകി കാട്ടാളനായിരുന്നു അതുപോലെ തന്നെ അനവധി ഋഷിവര്യന്മാര് ബ്രാഹ്മണരായിരുന്നില്ല ഋഗ്വേദ മന്ത്രങ്ങളിൽ അൻപത്തിയേഴ് ശതമാനവും എഴുതിയ വിശ്വാമിത്രൻ ക്ഷത്രിയനായിരുന്നു പിന്നെ എങ്ങനെയാ ബ്രാഹ്മണർക്ക് മാത്രം അവകാശം ഉണ്ടാവുക ശ്രീരാമൻ ബ്രാഹ്മണനായിരുന്നില്ല ക്ഷത്രിയനായിരുന്നു ശ്രീകൃഷ്ണൻ ഒ ബി സി ആയിരുന്നു യാദവൻ other backward community Lalu Prasad Mulayam Singh കുറേ പേരില്ലേ അവരുടെ പാർട്ടിയായിരുന്നു ബ്രാഹ്മണനായിരുന്നില്ല പിന്നെ എങ്ങനെ ബ്രാഹ്മണ മേധാവിത്വം വന്നു അന്ധവിശ്വാസം അനാചാരം അതില്ലാതെയാക്കണം ബ്രാഹ്മണർ അതിന് ഇന്ന് തയ്യാറാണ് അത് അവരെ ബോധ്യപ്പെടുത്തണം അതുപോലെ തന്നെ അനവധി ദുരാചാരങ്ങൾ ശൂലം തറച്ച് ക്ഷേത്രത്തിൽ ആടുക ഇതം ശരീരം തു കൗന്ദേയാ ക്ഷേത്രമിത്യവതീയതേ ഈ ശരീരമാണ് ക്ഷേത്രം ഈ ശരീരത്തിൽ ഒരു ശൂലം തറച്ച് ശരീരത്തിൽ ഒരു ആണി തറച്ച് ഈശ്വരൻ്റെ മുമ്പിൽ തുള്ളിച്ചാടിയാൽ ഏത് ഈശ്വരനാ സന്തോഷിക്കുക അഹം ബ്രഹ്മാസ്മി എന്ന ചിന്താധാരയുമായി വരുന്ന ഭാരതീയരുടെ മുമ്പിൽ ശരീരത്തിനെ തുളച്ചു കയറ്റുന്ന നികൃഷ്ടമായ ആചാരം നിർത്തണം തിരുവനന്തപുരത്തും തെക്കോട്ടും തൂക്കപ്പതിവുണ്ട് ഭക്തി നിർഭരമായ അന്തരീക്ഷത്തിൽ ഇന്ന ക്ഷേത്രത്തിലെ തൂക്കം നടന്നു എന്ന് പറഞ്ഞ് പത്രങ്ങളിൽ കാണുമ്പോൾ എനിക്ക് തോന്നാറുണ്ട് ശവപ്പറമ്പിനേക്കാൾ കഷ്ടമാണിത് ശരീരം മുഴുവനും കൊളുത്തിട്ട് പ്രദക്ഷിണം വെപ്പിക്കുക ഈ മനുഷ്യന്റെ നരകയാതന കണ്ട് ആർക്കാ ഭക്തി ഉണ്ടാവുക ഇത് ഭക്തിയായത് അല്ല കോമാളിത്തരം ഇതിനെതിർക്കണം ഒരു കാരണവശാലും ഒരു വൈദിക ചിന്താധാരയിലും ഒരു ധാർമ്മിക ചിന്താധാരയിലും ഈ ആചാരമില്ല ഇത് അനാചാരം ഇത് ദുരാചാരം നികൃഷ്ടമായ സൈഡ് ഇഫക്റ്റ് ഉണ്ടാക്കുന്ന അധാർമിക കർത്തവ്യം അതുപോലെ തന്നെ സ്ത്രീധനത്തിൻ്റെ പേരിൽ നടക്കുന്ന ആചാരം ഉത്തമം സ്വർജിതം വിത്തം മധ്യമം വിതുരാർജിതം അധമം മാതുലാർജിതം വിത്തം സ്ത്രീ വിത്തം അധമാധമം ധർമ്മശാസ്ത്രം പറഞ്ഞിട്ടുണ്ട് സ്വന്തം പ്രയത്നം കൊണ്ട് ലഭിക്കുന്ന ഉത്തമമായ സ്വത്ത് അച്ഛൻ്റേത് മധ്യമം അമ്മാവൻ്റേത് അധമം സ്ത്രീധനം അധമാധമമാണ് സ്ത്രീധനത്തിലൂടെ ചെയ്യരുത് അതുപോലെ ഈ ആധുനിക കാല അന്ധവിശ്വാസം ബർത്ത്ഡേയുടെ അന്ന് മെഴുകുതിരി കത്തിച്ചു വെച്ച് പ്രേതകർമ്മം ചെയ്യുന്നത് പോലെ മെഴുകുതിരി ഊതിക്കെടുത്തി കേക്ക് മുറിക്കുക ഒരൊറ്റ ചോദ്യം എന്തിനാ ഊതിക്കെടുത്തുന്നത് ആ വിളക്ക് കത്തിച്ചു വെച്ച് തൊഴുതുകൊണ്ട് ചെയ്തുകൂടെ അനാചാരം അന്ധവിശ്വാസം തിരുവനന്തപുരത്ത് കളിയിക്കാവളയ്ക്കപ്പുറത്ത് നിന്ന് തുടങ്ങിയതാണ് ദീപാവലിയുടെ അന്ന് റോഡ് സൈഡില് പച്ചയ്ക്ക് ആടുകളെ അറുത്ത് ദീപാവലി ആഘോഷിക്കുക റോഡിൽ വെള്ളരിക്ക അറുത്തിട്ടിരിക്കുന്നത് മാതിരി കാണാം ഈ ശവം തിന്ന് എന്തിനാ ദീപാവലി ആഘോഷിക്കുന്നത് എവിടെയാ ഈ ആചാരം പറഞ്ഞിരിക്കുന്നത് നികൃഷ്ടവും ക്രൂരവും നിന്ദ്യവും മറ്റൊരു വാക്കും ഉപയോഗിക്കാൻ സാധിക്കാത്ത ആചാരം നൂറുകണക്കിനല്ല ആയിരക്കണക്കിന് ആടുകളെ തൂക്കിയിട്ടൊരു ദീപാവലി ഉത്തര കേരളത്തിൽ ബീഫും കട്ടിയും ഉപയോഗിച്ച് ഓണാഘോഷം എങ്ങനെയാ ഓണത്തിന് ബീഫ് വന്നത് ദുരാചാരം നിർത്തണം നിർത്തിക്കാൻ സാധിക്കും ആരെല്ലാം ചൈതന്യവത്തായിട്ടുള്ളവരുണ്ടോ ഈ സന്ദേശം എത്തിക്കുക അത് ഉൾക്കൊള്ളാൻ സാധിക്കുന്നവരുണ്ടാവും മുഷ്ടി ചുരുട്ടി ആകാശത്തേക്ക് എറിഞ്ഞ് ഓരോ തുള്ളി ചോരയിൽ നിന്നും ഒരായിരം പേർ ഉയരുന്നു നഷ്ടപ്പെടുവാൻ മസാല എന്ന് പറയുന്നതല്ല ദാറ്റ്സ് നത്തിങ് ലൈക്ക് ദാറ്റ് പറഞ്ഞു കൊടുക്കുക പറഞ്ഞു കൊടുത്ത് ഇത് അനാചാരമാണ് ദുരാചാരമാണെന്ന് പറഞ്ഞ് അവസാനിപ്പിക്കണം നിർത്താൻ സാധിക്കും ആയിരം പേര് പത്തു പേരെ പഠിപ്പിച്ചാൽ പതിനായിരം വീടുകളിലെത്തും ഈ മെസ്സേജ് പതിനായിരം വീടുകളിലെത്തിയാൽ അടുത്ത ആഴ്ച അത് മറ്റുള്ളവരിൽ എത്തിക്കോളും ഓൾ സയൻസ് കോളേജിൽ ചെന്ന് യൂണിയൻ ഇനാഗുറേറ്റ് ചെയ്യാൻ ഒരു മഹാഭാഗ്യം കിട്ടിയപ്പോൾ മെഴുകുതിരി ഊതിക്കെടുത്തരുത് മക്കളെ എന്ന് ഞാൻ പറഞ്ഞു അമ്മ പറയുന്നത് പോലെ എന്താ കാരണം നികൃഷ്ടകർമ്മമാണ് സൂര്യദേവന് വിളക്ക് വെച്ച ഭാരതീയര് അവനവൻ്റെ പതിനേഴാം വയതിനിലെ ഒരു കേക്ക് കട്ട് ചെയ്യുന്ന സമയത്ത് പതിനേഴ് മെഴുകുതിരി ഊതിക്കെടുത്തി അക്രോലീൻ എന്ന പുക ശ്വസിച്ച് ക്യാൻസർ വരുത്തിയിട്ട് എന്തിനാ നിഷ്ടകർമ്മം ചെയ്യുന്നത് ഇനി ഞങ്ങൾ ചെയ്യില്ല അടുത്ത ദിവസം ഓൾ സയൻസ് കോളേജിലെ പ്രിൻസിപ്പാൾ വിളിച്ചു പറഞ്ഞു your message has gone deep into the heart of the student വസ്തുതാപരമായി പറഞ്ഞാൽ മനസ്സിലാക്കുന്ന ഒരു തലമുറയുണ്ട് ധാർമ്മിക ബോധത്തോടുകൂടി അതുപോലെ തന്നെ ക്ഷേത്രത്തിൽ പാറശാല ക്ഷേത്രത്തിൽ അനവധി മുസ്ലിങ്ങൾ അനവധി ക്രിസ്ത്യാനികൾ ഈ വർഷം അതിരുദ്രം തൊഴാൻ വന്നിരുന്നു അവരെ പ്രവേശിപ്പിക്കണമെന്ന് പറഞ്ഞു ഇവരാരും ജന്മനാലൊന്നും ക്രിസ്ത്യാനികളല്ല ഈ നാട്ടിൽ രണ്ട് വിഭാഗമേ ഉള്ളൂ ഹിന്ദുക്കളും ഹിന്ദുക്കളായിരുന്നവരും ക്ഷേത്രത്തിനകത്ത് കുളിച്ച് പ്രവേശിപ്പിക്കണം തൊഴാൻ അനുവദിക്കണം യേശുവിനെയാണ് വിശ്വസിക്കുന്നത് എങ്കിൽ മുപ്പത്തി മുക്കോടി ദേവന്മാരുള്ള ഹിന്ദുവിന് ഒരു യേശുവിനെ കൂടി ചേർക്കാൻ വലിയ വിഷമമൊന്നുമില്ല മുപ്പത്തി മുക്കോടി ആൻഡ് വൺ അത്രയല്ലേ ഉള്ളൂ അതിനെന്താ കുഴപ്പം ഒരു ഋഷി തുല്യനായ ഇത്രയും ഉജ്ജ്വലമായ ഉപദേശം തന്ന ഒരു പുരാണത്തിൻ്റെ ഉള്ള ബൈബിളിനെ പതിനെട്ട് മഹാപുരാണങ്ങളും പതിനെട്ട് ഉപപുരാണങ്ങളുമുള്ള ഈ നാട്ടിൽ ഇത്രയൊന്നും അല്ല കേട്ടോ നാല് വേദങ്ങളും ഇരുപത്തൊമ്പത് ബ്രാഹ്മണങ്ങളും പതിനെട്ട് ആരണ്യങ്ങളും നൂറ്റെട്ട് ഉപനിഷത്തുകളും പതിനെട്ട് പുസ്തകങ്ങൾ വീതമുള്ള ശിക്ഷ നിരുക്തം ചന്ദ്രശാസ്ത്രം വ്യാകരണം അതുപോലെ തന്നെ കൽപ്പശാസ്ത്രം ജ്യോതിഷം ഷഡ് ദർശനങ്ങൾ പതിനെട്ട് മഹാപുരാണങ്ങൾ പതിനെട്ട് ഉപപുരാണങ്ങൾ രണ്ട് ഇതിഹാസങ്ങളുള്ള ഈ മഹാസാഗരത്തിൽ ഒരു ബൈബിള് ചേർക്കാൻ വിഷമമുണ്ടോ ഈ ഹിന്ദുമത സമ്മേളനത്തിൻ്റെ പേരിൽ ഞാൻ പറയുന്നു വേദം പഠിക്കാൻ ജഗതീശ്വര അനുഗ്രഹമുണ്ടായ ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ പറയുന്നു ബൈബിള് ചേർക്കാൻ വിഷമമൊന്നുമില്ല നാളെ യേശുദേവനെ അടിച്ചു വന്ന കുരിശ് ഒന്ന് മാറ്റിയാൽ നിങ്ങളെ ഞങ്ങൾ ചേർക്കാം കാരണം അദ്ദേഹം ഋഷിതുല്യനായിരുന്നു രണ്ട് കയ്യും കൂപ്പി ഞങ്ങൾ തൊഴാൻ തയ്യാറാണ് പക്ഷെ ഒരു കാര്യമുണ്ട് പാപത്തിൻ്റെ ശമ്പളമാണ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ പാപികളല്ല ശൃണ്വന്തു സർവേ അമൃതസ്യ പുത്ര ആയേധാമാനി ദിവ്യാനി ദസ്തു അമരത്വത്തിൻ്റെ പുത്രന്മാരെ ദേവന്മാരെ സ്തുതിക്കാൻ എൻ്റെ കൂട്ടത്തിൽ വരാൻ പറഞ്ഞ ഋഷിവര്യന്മാരാണ് അഹം ബ്രഹ്മാസ്മി എന്ന് പറഞ്ഞ ഞാൻ ഈശ്വര ചൈതന്യമാണെന്ന് പറഞ്ഞ ഭാരതീയര് പാപികളെ ഓ സൺസ് ഓഫ് വൈപ്പേഴ്സ് അണലികളുടെ മക്കളെ എന്ന് വിളിച്ചാൽ അത് എൻ്റെ അച്ഛനെ ചോദ്യം ചെയ്യല കാരണം ഞാൻ കുഴപ്പമില്ല ഞാൻ അണലിയുടെ മക്കളാണെങ്കിൽ എൻ്റെ അച്ഛൻ നാരായണൻ ഭ്രാന്തിരി ആരാ അദ്ദേഹം അണലിയാ എനിക്ക് വിശ്വസിക്കാൻ സാധ്യമല്ല ഞാൻ തിരിച്ചടിക്കും അണലിയുടെ മക്കളേന്ന് പറഞ്ഞാൽ ഏത് പവിത്ര ഗ്രന്ഥത്തിൽ പറഞ്ഞാലും ആക്സെപ്റ്റ് ചെയ്യില്ല അതുപോലെ തന്നെ പാപികളെ എന്ന് വിളിച്ചാൽ ഞാൻ ആക്സെപ്റ്റ് ചെയ്യില്ല രാത്രി കിടന്നുറങ്ങുമ്പോൾ എൻ്റെ ശരീരം പ്രവർത്തിക്കുന്ന ദിവ്യ ചൈതന്യം ഈ ശരീരക്ഷേത്രത്തിലുള്ളതായതുകൊണ്ട് ഞാൻ പാപിയല്ല അമൃതസ്യ പുത്ര അമരത്വത്തിൻ്റെ പുത്രനാണ് ഞാൻ എന്ന് അസന്നിഗ്ധം വാദിക്കും അതുപോലെ തന്നെ പാപത്തിൻ്റെ ശമ്പളമാണ് മരണമെങ്കിൽ നൂറ്റി എൺപത്തിയേഴ് പുണ്യവാളന്മാർ മരിക്കരുതായിരുന്നു അവരെങ്ങനെയാ മരിച്ചത് അവർ മരിച്ചല്ലോ അത് സംഭവിക്കരുത് അവർ പുണ്യവാളന്മാരാണ് സെയിൻറ്റ് ആണ് യേശുദേവൻ മരിക്കരുതായിരുന്നു പാപത്തിൻ്റെ ശമ്പളം മരണമല്ല ആരോ തെറ്റായിട്ട് വ്യാഖ്യാനിച്ചതാ അതുപോലെ തന്നെ യേശുദേവന്റെ രക്തം ഉപയോഗിച്ച് എൻ്റെ പാപം ഞാൻ കളയില്ല എൻ്റെ മുമ്പിൽ യേശുദേവൻ വന്നാൽ പുഷ്പമിട്ട് പൂജിക്കാം അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ ഒരു മുറിവുണ്ടാക്കി റബ്ബർ കറ എടുക്കുന്നത് പോലെ ഒരു പാത്രത്തിൽ രക്തമെടുത്ത് കോർപ്പറേഷൻ വാട്ടർ ഉപയോഗിച്ച് എൻ്റെ ശരീര ചെളി കളയുന്നത് പോലെ യേശുദേവൻ്റെ രക്തം ഉപയോഗിച്ച് എൻ്റെ പാപം കഴുകാൻ ഞാൻ ഭാരതീയരെ ആഹ്വാനം ചെയ്യില്ല ചെയ്താൽ തെറ്റ് ക്രൂരത ഋഷിതുല്യനായ ഒരു മനുഷ്യനെ അവഹേളിക്കുന്നതാണത് ചെയ്യരുത് പാശ്ചാത്യര് ചെയ്തെങ്കിൽ ഭാരതീയ ചൈതന്യത്തോടു കൂടി തിരുത്തുക രണ്ട് കയ്യും കൂപ്പി തൊഴാൻ പറയുക മുട്ടുകുത്തി പ്രാർത്ഥിക്കൊന്നും വേണ്ട ഓം യേശുദേവായ നമ ഓം മേരിപുത്രായ നമ അർച്ചന നടത്തൂ വൃക്ഷശൂലാർപ്പതായ എന്ന് കൊഞ്ഞനം കാണിക്കരുത് നികൃഷ്ടരാവുന്നത് നിങ്ങളാണ് അത് ചെയ്യരുത് ആ രീതിയിൽ അന്ധവിശ്വാസവും അനാചാരവും ഇല്ലാതെ ഒരു സമൂഹത്തെ തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കണം അത് കർത്തവ്യമാണ് ഈ രാഷ്ട്രത്തിൻ്റെ കർത്തവ്യമാണത് സംസ്കൃതിയുടെ ആധാരശിലകളായി വർത്തിക്കുന്ന ഭാരതത്തിൽ പുരാതനമായ ധർമ്മത്തിൽ നിത്യനൂതനമായി ചൈതന്യമുള്ള ഈ സംസ്കാരത്തിൽ എവിടെയെല്ലാം അന്ധവിശ്വാസമുണ്ടോ അത് തട്ടി നിരത്തണം ഇല്ലാതെയാക്കണം നന്മകളുടെ വേരുകൾ അറിയിക്കണം ക്ഷേത്രങ്ങളിൽ പോകുമ്പോൾ ക്ഷേത്ര പൂജാരിയോട് വൃത്തിയുള്ള ഉത്തരീയവോ വൃത്തിയുള്ള വസ്ത്രമോ ഉടുക്കാൻ പറയണം മന്ത്രങ്ങൾ പഠിക്കണമെന്ന് പറയണം ക്ഷേത്രാന്തരീക്ഷം വൃത്തിയായി വെക്കണം എവിടെയെല്ലാം പോകുന്നോ അവിടെയെല്ലാം ഈ ചൈതന്യം പകർത്താൻ സാധിക്കണം ഏതെങ്കിലും ക്ഷേത്രത്തിൽ അനാചാരത്തിൻ്റെ അടിസ്ഥാനമായിട്ട് എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ ശാസ്ത്രീയമായി വിശകലനം ചെയ്ത് പഠിപ്പിക്കണം ഇത് തെറ്റാണ് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത് ചെയ്യുന്നത് ഏത് ഗ്രന്ഥത്തിലാണ് ഇതുള്ളത് കാലത്തിനും ദേശത്തിനും സമൂഹത്തിനും യോജിക്കാത്ത അനാചാരങ്ങൾ ഉണ്ടെങ്കിൽ മാറ്റാൻ പറയണം അത് നമ്മുടെ കർത്തവ്യം പഠിച്ചു പഠിപ്പിക്കണം അതിന് സാധിക്കണം ഈ രാഷ്ട്രം അതിന് തയ്യാറാണെന്ന് ലോക ജനത തയ്യാറാണ് ഭൂമിയുടെ ചുറ്റും എവിടെ നോക്കിയാലും വത്തിക്കാൻ്റെ അകത്ത് പത്ത് സായിബാബ സെൻ്ററുകളുണ്ട് പുട്ടവർത്തിയിൽ അത്രയില്ല എന്താ കാരണം ഞാൻ എഡ്മണ്ടനിലെ യൂണിവേഴ്സിറ്റി ഓഫ് ആൽബർട്ടയിൽ ഉണ്ടായിരുന്ന വ്യക്തിയാണ് ഞാൻ അവിടെ ഉണ്ടായിരുന്ന ഒന്നേകാൽ വർഷത്തിൽ പതിനാല് പള്ളികൾ ഹിന്ദുക്കൾ വാങ്ങിച്ചിട്ടുണ്ട് ക്ഷേത്രങ്ങളാക്കി മാറ്റാൻ അതും ഈശ്വരീയമായ കർമ്മം ഇത് മുഴുവനും ലോകം സ്വീകരിക്കുന്നു അതുകൊണ്ട് ഈ ധർമ്മത്തിന് enough number of takers are there ധാരാളമായിട്ടുണ്ട് ഒരെണ്ണമെങ്കിലും ഒരു ധർമ്മശാസ്ത്ര ഗ്രന്ഥമെങ്കിലും ഒരു ഉപനിഷത്തെങ്കിലും പഠിക്കണം കുത്തിയിരുന്ന് പഠിക്കണം എന്നിട്ട് പഠിപ്പിക്കണം ഒരന്ധവിശ്വാസവും അതിനകത്ത് ഉണ്ടാവരുത് ശാസ്ത്രീയമായിട്ട് നിങ്ങൾക്ക് താല്പര്യമുള്ള വിഷയം ഏതാണെന്ന് എന്നെ അറിയിക്കുക അതിൻ്റെ ബുക്സ് ആറ് മാസത്തിനകം എഴുതി പ്രസിദ്ധീകരിച്ച് നിങ്ങളുടെ അടുത്ത് എത്തിച്ചിരിക്കും പതിനാല് പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട് അതെല്ലാം ഫിസിക്സും കെമിസ്ട്രിയും ബയോളജിയും അസ്ട്രോണമിയും മാത്തമാറ്റിക്സും ഉപയോഗിച്ച് ദുർവ്യാഖ്യാനം ചെയ്യാതെ കറക്റ്റ് പദാനുപദം ശാസ്ത്രം ഉപയോഗിച്ച് എഴുതിയിരിക്കുന്ന പുസ്തകങ്ങളാണ് ശങ്കരാചാര്യർ മുതൽക്ക് യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസർ വരെയും അതിനകത്ത് ഒരു തെറ്റുണ്ടെന്ന് ഇന്ന് വരെ വിളിച്ചു പറഞ്ഞിട്ടില്ല നിറഞ്ഞ ഹൃദയത്തോടുകൂടി സന്തോഷമുണ്ട് അവസാന ശ്വാസം മുമ്പ് ഈ രാഷ്ട്രത്തിൻ്റെ ചൈതന്യവത്തായ ഗ്രന്ഥങ്ങൾക്ക് ഇന്നത്തെ കാലഘട്ടത്തിൻ്റെ ആവശ്യമായി അത്യന്താധുനിക ശാസ്ത്രത്തിൻ്റെ അടിസ്ഥാനത്തിൽ വ്യാഖ്യാനം എഴുതിയിരിക്കണം വ്യാഖ്യാനം എഴുതിയിരിക്കും അതെത്തിക്കേണ്ട ഹസ്തങ്ങളിൽ എത്തണം അതിന് പ്രിന്റഡ് കോസ്റ്റില് പ്രിന്റിംഗ് ചെലവ് എത്രയാണെന്ന് വെച്ചാൽ ആ ചിലവില് നൂറോ ഇരുന്നൂറോ അഞ്ഞൂറോ ആയിരമോ കോപ്പി എത്തിക്കാനുള്ള കടമ ഞാൻ ഏറ്റെടുക്കാം തയ്യാറാണെങ്കിൽ ഈ രാഷ്ട്രത്തിൽ അവശേഷിച്ചിരിക്കുന്ന എൺപത്തി ഒന്ന് പോയിന്റ് രണ്ട് ശതമാനം ഭാരതീയ പൈതൃകത്തിൻ്റെ അവകാശികളിൽ ഇനി മതം മാറാൻ അനുവദിക്കരുത് തിരിച്ചു വരാൻ പറയണം ഇന്ന് വരെ ആരാധിച്ചിരുന്ന എല്ലാവരെയും കൊണ്ട് തിരിച്ചെടുക്കണം ആരാധിച്ചിരുന്ന ചിന്താധാരകൾ മുഴുവനും കൊണ്ട് തിരിച്ചു വരാൻ വസ്തുതാപരമായി ആഹ്വാനം ചെയ്യണം ആരെയും വേദനിപ്പിക്കരുത് വേദനിപ്പിക്കുന്ന ഒരു വാക്കും നമ്മളിൽ നിന്ന് വരരുത് ഈ രാഷ്ട്രം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അവിടെ മുതൽ കിവിടം വരെയും യഥാ യഥാ ഹി ധർമ്മസ്യ ഗ്ലാനിർ ഭവതി ഭാരത അഭ്യുത്ഥാനമധർമ്മസ്യ തദാത്മാനം സൃജാമ്യഹം ധർമ്മത്തിന് ഗ്ലാനി സംഭവിച്ച ഈ കാലഘട്ടത്തിൽ രാഷ്ട്രം ഉണർന്നിട്ടുണ്ട് രാഷ്ട്രത്തിൻ്റെ അനന്തരാവകാശികൾ വളരുന്നുണ്ട് ഒരു കുമ്പിൾ തീർത്ഥം വിളക്കിലേക്ക് ഒരു കുമ്പിൾ എണ്ണ കൊടുക്കാൻ ഇവിടെ കൂടിയിരിക്കുന്നവർ തയ്യാറാണെങ്കിൽ നിമിഷം ജ്വലിതം ശ്രേയം നതു ധൂമയിതും ചിരം ഒരു നിമിഷമേ ജീവിച്ചുള്ളൂ എങ്കിൽ അത് ജ്വലിച്ചുകൊണ്ട് ജീവിക്കുക പ്രകാശിച്ചുകൊണ്ട് ജീവിക്കുക നഹി ധൂമയിതും ചിരം സ്ഥിരമായി പുകഞ്ഞുകൊണ്ട് എല്ലാവർക്കും പ്രയോജനമില്ലാത്ത ഉപദ്രവം സൃഷ്ടിച്ചുകൊണ്ട് എന്തിന് പുകഞ്ഞു ജീവിക്കണം ഞാൻ മരിച്ചാൽ നിങ്ങൾ മരിച്ചാൽ സുഭാഷ് ചന്ദ്രബോസ് പറഞ്ഞതുപോലെ പരമാവധി എഴുപത്തിരണ്ട് മണിക്കൂർ ആൾക്കാർ ദുഃഖിക്കും after that you are forgotten forever ഒരു പ്രയോജനവുമില്ലാത്ത ശരീരം തേ മർത്യലോകേ ഭുവി ഭാരഭൂത മനുഷ്യരൂപേണ മൃഗാശ്ചരന്തി ഭൂമിക്ക് ഭാരമായിക്കൊണ്ട് മനുഷ്യരൂപത്തിലുള്ള ഒരു മൃഗം തെക്കോട്ടും വടക്കോട്ടും നടക്കുന്നു അതിലൊരെണ്ണം ഗോപാലകൃഷ്ണൻ മറ്റൊരെണ്ണം ഇവിടെ കൂടിയ ചിലര് എന്തിനാത് ആർക്ക് വേണ്ടിയാ ജീവിക്കുന്നത് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത് ഓഫീസിൽ പോകാൻ ഓഫീസിൽ പോകുന്നത് ലഞ്ച് കഴിക്കാൻ ലഞ്ച് കഴിക്കുന്നത് ഈവനിങ് ചായ കഴിക്കാൻ വീട്ടിലേക്ക് വരുന്നത് സപ്പർ കഴിക്കാൻ ഇത്രയും കഴിച്ചത് പിറ്റേ ദിവസം ഓഫീസിലേക്ക് പോകാൻ ഇടയ്ക്ക് ചെയ്യുന്നത് കുറേ ഉറക്കം ഇരുപത്തിയേഴായിരത്തി എണ്ണൂറ്റി അറുപത് ദിവസം ഇത് തുടരും എന്നിട്ട് തിരിച്ചൊരു യാത്ര ആർക്ക് പ്രയോജനപ്പെട്ടു ആർക്കുമില്ല ആബ്സൊല്യൂട്ട്ലി യൂസ്ലെസ് ലോകേസ്മിൻ ദ്വിവിധ നിഷ്ഠ പുരാ പ്രോക്താമയാനഘ ശ്രീകൃഷ്ണൻ ഉത്തരമുണ്ട് അവിടെ അസ്മിൻ ലോകേ നിഷ്ഠാദ്വിവിത ഭവത ഈ ലോകത്തിൽ രണ്ട് തരത്തിൽ കർമ്മമുണ്ട് ജ്ഞാനയോഗേന സാഖ്യാണാം കർമ്മയോഗേന യോഗിനാം അറിവ് നേടി അറിവ് കൊടുത്തുകൊണ്ട് കർമ്മമണ്ഡലത്തിൽ ഇറങ്ങുക അതല്ലെങ്കിൽ ഈ പമ്പാതീരത്തിൽ ഈ ഹിന്ദു ധർമ്മ സമ്മേളനം നടത്താൻ വേണ്ടി അരയും തലയും മുറുക്കി ഇറങ്ങിയിരിക്കുന്ന കുറേ വ്യക്തികളുണ്ട് അവർ രാത്രി ഉറങ്ങാറില്ല അവർ ഭക്ഷണം കിട്ടിയാൽ കഴിക്കും അവർക്ക് ഒറ്റ ലക്ഷ്യം ഇത് വിജയിപ്പിക്കണം എന്തിനു വേണ്ടിയാ പ്രൊമോഷൻ കിട്ടാനാണോ അല്ല കോൺഫിഡൻഷ്യൽ റിപ്പോർട്ട് നന്നാക്കാനാണോ അല്ല പിന്നെ പുതിയ ജോലിക്കാണോ അല്ല just satisfaction or at least satisfaction ഒരു ചെറിയ സംതൃപ്തി ഞാൻ ഈ രാഷ്ട്രത്തിന് വേണ്ടി ചെയ്തു ഈ ധർമ്മത്തിന് വേണ്ടി ചെയ്തു ലോകം മുഴുവനും ഇവിടേക്ക് നോക്കുമ്പോൾ ഈ ഇരുപത്തിയേഴായിരത്തി എണ്ണൂറ് ദിവസം ജീവിച്ച് അറുപത് ടൺ ഭക്ഷണം കഴിച്ച് ഒരു പ്രയോജനവുമില്ലാതെ ബോംബെ ഡയ്യിങ്ങിൻ്റെ ഡ്രസ്സും വിവാൽഡിയുടെ ഷൂട്ടിങ്ങും അരവിന്ദൻ്റെ ടൈയും കെട്ടി നാറുന്ന ശരീരം പൊതിഞ്ഞ് ഒരു ഉജ്ജ്വലമായ വ്യക്തി നടക്കുന്നു അദ്ദേഹം ദിവംഗതനായി എന്നിട്ട് എന്താ ഉണ്ടായേ ഒന്നും ഉണ്ടായില്ല സൂര്യൻ ഉദിക്കാതിരുന്നോ ഇല്ല ഇടവപ്പാതി വരാതിരുന്നോ ഇല്ല പിന്നെ എന്താ പറ്റിയ ഒന്നും പറ്റിയില്ല പക്ഷെ പറ്റുമായിരുന്നു ഈ വ്യക്തിയുടെ കർമ്മം ധർമ്മം ആയിരക്കണക്കിന് മനസ്സുകളില് നിറഞ്ഞു നിന്നിരുന്നു എങ്കിൽ അവര് ദുഃഖിക്കും അയ്യോ അദ്ദേഹം പോയല്ലോ കുറേയധികം നന്മകൾ ചെയ്തു ലോകത്തിൽ പരിവർത്തനം വരുത്തുന്നത് നൂറ് ശതമാനം ജനതയല്ല രണ്ടോ മൂന്നോ നാലോ ജനത യേശുദേവൻ യൂറോപ്പിൽ മുഴുവനും പരിവർത്തനം വരുത്തി മുഹമ്മദ് നബി മിഡിൽ ഈസ്റ്റിൽ മുഴുവനും പരിവർത്തനം വരുത്തി ഭാരതത്തിൽ പരിവർത്തനം വരുത്തിയവരുടെ ലിസ്റ്റാണ് പ്രഭാഷണത്തിന് നന്ദി പറയുന്നതിന് മുൻപ് ഞാൻ തുടങ്ങിയത് അതൊരു വലിയ ലിസ്റ്റാ അത് തീരുമൊന്നുമില്ല ഇപ്പോഴും ഉണ്ട് നിരന്തരമായിട്ടുള്ള ആ വ്യക്തികളുടെ ചലനമാണ് ഈ പ്രകൃതിയെ നിയന്ത്രിക്കുന്നത് അന്നാത് ഭവന്തി ഭൂതാനി പർജന്യാദന്ന സംഭവ യജ്ഞാത് പർജന്യ യജ്ഞ കർമ്മസമുദ്ഭവ ഈ കർമ്മം ശ്രേഷ്ഠന്മാരുടെ കർമ്മമാണ് ആ കർമ്മമാണ് യജ്ഞമായി മാറുന്നത് ആ യജ്ഞമാണ് പ്രകൃതിയുടെ സന്തുലിതാവസ്ഥ നിലനിർത്തുന്നത് ആ സന്തുലിതാവസ്ഥയാണ് പ്രകൃതിയുടെ ചേഞ്ചിന് കാരണം അതിൽ നിന്നാണ് അന്നമുണ്ടാകുന്നത് അതിൽ നിന്ന് ജീവജാലങ്ങൾ ഉണ്ടാകുന്നു ഉജ്ജ്വലമായ ശ്ലോകം അത് നമ്മുടെ പൈതൃകമാണ് ഈ രാഷ്ട്ര ചൈതന്യം ഇനിയും ഇനിയും വിളക്കുകളായി പകർത്താൻ സാധിക്കണം ധാർമ്മിക ബാധ്യത നമുക്കുണ്ട് കഴിഞ്ഞ തലമുറ നമ്മളെ ഏൽപ്പിച്ചത് അടുത്ത തലമുറയെ ഏൽപ്പിക്കാൻ സാധിക്കണം അതിനായി ജഗദീശ്വരൻ നിങ്ങൾക്കെല്ലാവർക്കും അനുഗ്രഹം തരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ധർമ്മത്തിൽ ഇനി ഒരു നൂറ് ജന്മമുണ്ടെങ്കിൽ സർദാർ കെ എം പണിക്കരോട് മാവോ സേത്തുങ് പറഞ്ഞതുപോലെ ഗംഗാനദിയിലെ ഒരു പുൽക്കൊടിയായിട്ടായാലും ജനിച്ചാൽ എന്ന് മാവോ സേത്തുങ് പറഞ്ഞതുപോലെ ഭാരതം ഞങ്ങളുടെ പൈതൃക മാതൃഭൂമിയാണ് എന്ന് ചൈനീസ് അംബാസിഡർ പറഞ്ഞതുപോലെ എന്നും ഭാരതം ഞങ്ങൾക്ക് മാതാവാണെന്ന് ജപ്പാനീസ് അംബാസിഡർ പറഞ്ഞതുപോലെ ജർമ്മനിയിലെ അടുത്ത കാലത്തെ റിപ്പോർട്ട് അനുസരിച്ച് ഭാരതം ഒരു കാരണവശാലും ഒരു സ്ഥലത്തേക്കും ആക്രമിച്ച് കയറിയിട്ടില്ല അറുപത്തിനാലായിരം സ്റ്റുഡൻസ് ഓരോ വർഷവും എൻറോൾ ചെയ്ത നളന്തയും തക്ഷശിലയും ഉണ്ടായിരുന്ന ഒരു രാഷ്ട്രം ഇന്നും ആത്മീയതയുടെയും ഭൗതികതയുടെയും ചൈതന്യത്തിൻ്റെ നിറകുടമായ ഒരു രാഷ്ട്രത്തിൽ ഇനി ഒരു പത്ത് ജന്മമുണ്ടെങ്കിൽ ഒരു സ്ലം ഏരിയയിലാണെങ്കിലും ഈ ഭാരതഭൂമിയിൽ ജന്മം ലഭിക്കണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അതിനപ്പുറം ജന്മമുണ്ടെങ്കിൽ അതും ഇവിടെ തന്നെ ആകണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ചിന്താധാരകൾ എത്ര ജന്മം കിട്ടുന്നോ അത് പഠിക്കാൻ ഒരു ഹിന്ദു തന്നെയായി എന്നെ ജനിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആ ചിന്താധാര ഈ ഭാരതാംബയുടെ മക്കളിലും ഉണ്ടാകണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു എന്നെ ഇതിലേക്ക് ക്ഷണിച്ച എല്ലാ കുടുംബാംഗങ്ങൾക്കും നിറഞ്ഞ ഹൃദയത്തോടുകൂടി വിനീതമായ പ്രണാമം അർപ്പിക്കുന്നു നമസ്കാരം